ഭാരതീയ ആചാരങ്ങളിൽ കുടുംബ ഭദ്രതയ്ക്ക് ഉപോത്ഫലകങ്ങളായ ആചാരങ്ങൾ ഒരു ശിശു ജനിച്ച് ഭൂമിയിൽ സ്പർശിക്കുന്ന സമയം മുതൽക്ക് അന്ത്യകർമ്മം വരെ ഉള്ള ഷോഡശ ആചാരങ്ങൾ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിക്കേണ്ടായി ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഫിസിയോളജിക്കൽ എഫക്റ്റ് നൽകുന്ന ആചാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വേളയിൽ ഈ ഷോഡശ ആചാരങ്ങൾ മുഴുവനും കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനൊരു പേരുണ്ട് സംസ്കാരം എന്നാണ് അതിന് പറയുക ഷോഡശ സംസ്കാരം സംസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കരിക്കുക പ്രോസസ്സ് ചെയ്യുക റിഫൈൻ ചെയ്യുക നമ്മൾ പറയാറില്ലേ സംസ്കൃത വസ്തുക്കൾ അസംസ്കൃത വസ്തുക്കൾ സംസ്കരിക്കപ്പെട്ടവ സംസ്കരിക്കപ്പെടാത്തവ സംസ്കൃതം അസംസ്കൃതം അപ്പോൾ സംസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളാണ് ഉള്ളത് അതിൽ ഒരു ജന്തുവാണ് മനുഷ്യൻ പതിനാറ് ലക്ഷം തരത്തിലുള്ള അനിമൽസ് ഉള്ളതിൽ only one type of animal അതാണ് ഹ്യൂമൻ ബീയിങ്സ് അപ്പോൾ ഈ ഹ്യൂമൻ ബീയിങ്സിലും മനുഷ്യൻസിലും മൃഗീയമായ മൃഗജന്യമായ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കും ഋഗ്വേദത്തിൽ പറയാറുണ്ട് ത്രിസപ്തസമിതകൃതാഹ ദീവാ തന്വാന അഭദ്രൻ പുരുഷം പശും ഇതിൻ്റെ അർത്ഥം എന്താ ത്രീ സപ്ത മൂന്ന് ഇൻറ്റു ഏഴ് സമിതകൃത ഒരുമിച്ച് ചേർത്ത് ദേവാഹ ദേവന്മാർ യത് യജ്ഞം ധന്വാന ഏത് യജ്ഞമാണോ ചെയ്തത് അതിൽ പുരുഷം പശും മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ അഭദ്രൻ ബന്ധിച്ച് യജ്ഞം ധന്വാന ഒരു യാഗം നടത്തി മറ്റൊരർത്ഥത്തിൽ മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ ത്രീ ഇൻറ്റു സപ്ത ത്രീ സപ്ത ഇരുപത്തൊന്ന് എന്താണ് ഇരുപത്തൊന്ന് പഞ്ചഭൂതം പഞ്ചജ്ഞാനേന്ദ്രിയം പഞ്ചകർമ്മേന്ദ്രിയം പഞ്ചപ്രാണൻ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് പഞ്ചഭൂതം പഞ്ചപ്രാണൻ പഞ്ചകർമ്മേന്ദ്രിയം പഞ്ചജ്ഞാനേന്ദ്രിയം അഞ്ച് ഇൻറ്റു നാല് ഇരുപത് പ്ലസ് മനസ്സ് ഇരുപത്തൊന്ന് ത്രീ സപ്ത മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് അപ്പോൾ ഈ ഇരുപത്തൊന്ന് കോമ്പോണൻറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന മൃഗജന്യമായ സ്വഭാവത്തെ ബന്ധിച്ച് ഹോമം നടത്തിയപ്പോൾ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടു ആ ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യനിൽ മൃഗജന്യ സ്വഭാവം ഉണ്ടായിരുന്ന സ്ഥാനത്ത് താനി ധർമാണി പ്രഥമാന്യാസൻ ധാർമ്മിക ബോധം കൊണ്ട് നിറച്ചു എന്ന് നമുക്ക് സാരാംശമെടുക്കാം അപ്പം ധർമ്മബോധം സ്ഥാപിച്ചപ്പോൾ ഈ മൃഗജന്യമായ സ്വഭാവമുള്ള മനുഷ്യനെ സംസ്കരിക്കലാണ് പ്രോസസ്സ് ചെയ്യലാണ് ഷോഡശ സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തെ സംസ്കാരമാണ് ജാത കർമ്മം എന്ന് പറയുന്നത് ജാതകം ജ്യോതിഷം എന്ന വിഷയം എടുക്കുമ്പോൾ വളരെ സുദീർഘമായിട്ട് ഞാനത് നിങ്ങളോട് വിവരിക്കുന്നുണ്ടാവും ഇപ്പോൾ ജസ്റ്റ് ഒരു വരി മാത്രം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് മാത്രം അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം ജാതകർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജനിക്കുന്ന വേളയിൽ ശിരോദർശനം ശിരസ് പുറത്ത് കാണുന്ന വേളയിൽ ഭൂസ്പർശനം ഭൂമി സ്പർശിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ രോദനം കരയുന്ന സമയത്ത് അതല്ലെങ്കിൽ കടീബന്ധനം പൊക്കിൾ കൊടി മുറിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ ജ്യോതിർഗോളങ്ങൾ സൂര്യൻ ചന്ദ്രൻ ഭൂമി ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഈ ഒൻപത് പോയിന്റുകൾ ഗ്രഹങ്ങൾ എന്ന് പറയാറുണ്ട് ഒൻപത് പ്ലാനറ്റുകൾ എന്ന് പറയരുത് പ്ലാനറ്റ് എന്ന പദത്തിന് താരാഗ്രഹം എന്നാ പറയാം അത് ഭൂമിയും ചൊവ്വയും ബുധനും ശുക്രനും ശനിയും അഞ്ച് താരാഗ്രഹങ്ങളാണുള്ളത് ഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വാധീനിക്കുന്നത് ഗ്രഹണം പിടിക്കുന്നത് ഗ്രഹിക്കുക അറിയുക ഉൾക്കൊള്ളുക ഗ്രാഹ്യം ഗ്രഹിക്കപ്പെട്ടത് ഇപ്പം ഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിച്ച് ഈസ് ഇൻഫ്ലുവൻസിങ് യു ഇതിന് പ്ലാനറ്റ് അർത്ഥമില്ല what is holding you what is influencing you what is controlling you എന്നൊരു വാക്കിലാണ് അതിൽ സൂര്യൻ നിങ്ങളെ സ്വാധീനിക്കുന്നു ചന്ദ്രൻ നിങ്ങളെ സ്വാധീനിക്കുന്നു രാഹു കേതു ഇവയും നിങ്ങളെ സ്വാധീനിക്കുന്നു അതുകൊണ്ടാണ് അതിന് ഗ്രഹം എന്ന സാൻസ്ക്രിറ്റ് വാക്ക് ഉപയോഗിച്ചത് which is not at all equal to planet അപ്പോൾ ഇവയെല്ലാം നിങ്ങൾ ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് എപ്രകാരമാണോ മുന്നൂറ്ററുപത് ഡിഗ്രിയുള്ള ഈ സോഡിയാക്കിൽ സ്ഥിതി ചെയ്യുന്നത് അത് എഴുതാൻ വേണ്ടി അമ്മയും അച്ഛനും കുളിച്ചു വന്ന് കുട്ടിയുടെ ജാതകർമ്മം മുഴുവനും ചെയ്യുന്ന കർമ്മമല്ല സമയം ജ്യോതിഷൻ്റെ കയ്യിൽ കൊടുക്കാം അതാണ് ജാതകർമ്മം കുട്ടിയുടെ ജാതകം അപ്പോൾ എഴുതാൻ പാടില്ല ഇവിടെ ചെയ്യുന്നത് എന്താണ് നമ്മുടെ പുത്രനായ പുത്രിയായ ഈ കുട്ടി ജനിച്ച സമയത്ത് ഈ പ്രപഞ്ചത്തിൽ ജ്യോതിർഗോളങ്ങൾ എവിടെയായിരുന്നു എന്ന് മറന്നു പോകുന്നതിന് മുമ്പ് നോട്ട് ചെയ്ത് വെച്ച് ഭാവിയിൽ എന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ ജനിച്ച സമയത്ത് നമ്മളിപ്പോൾ ഫിംഗർ പ്രിൻറ്റിങ് എടുക്കാറുണ്ട് കണ്ണിൻ്റെ അകത്തെ റെട്ടിനായുടെ ചിത്രം എടുക്കാറുണ്ട് സംസാരിക്കുന്ന രീതി എടുക്കാറുണ്ട് കയ്യക്ഷരം എടുക്കാറുണ്ട് കാലിഗ്രഫി ഇതെല്ലാം എടുക്കുന്നത് പോലെ ഭൂമിയിൽ ജനിച്ച സമയത്ത് സെലസ്റ്റിയൽ ബോഡീസ് എവിടെയായിരുന്നു എന്ന് അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് തങ്ങൾക്ക് ജവി ജനിച്ച മകന് മകൾക്ക് വേണ്ടി ചെയ്യുന്ന ആ കർമ്മം കുടുംബ ബന്ധത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ചടങ്ങാണ് അത് സംസ്കാരത്തിൻ്റെ ഒന്ന് പിന്നെ രണ്ട് മൂന്നെണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞു അന്നപ്രാശനം അമ്മ മടിയിലിരുത്തിയിട്ട് അച്ഛനും അമ്മയും ചോറ് കൊടുക്കുക ബന്ധുക്കൾ ചോറ് കൊടുക്കുക അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ചോറ് തരുന്നു എൻ്റെ അമ്മ എനിക്ക് ചോറ് തരുന്നു മറ്റൊരർത്ഥത്തിൽ ഞാൻ ആരുടെ മടിയിലാണോ കിടക്കുന്നത് അവർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ആരാണോ എപ്പോഴും ഞാൻ കാണുന്നത് അവർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഇവരുടെ ചിത്രമാണ് കുട്ടിയുടെ മനസ്സിൽ എന്നും എല്ലാ ദിവസവും ആൾമോസ്റ്റ് എല്ലാ സമയത്തും പതിയുന്നത് തലച്ചോറിൽ പതിയുന്നത് ആ തലച്ചോറിൽ പതിയുന്ന ചിത്രം കുറേ ദിവസം കഴിയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ബോധം വരുന്നു ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഇത് രണ്ടുമാണ് ആ കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് കുട്ടി പോകുമ്പോഴാണ് കരയുന്നത് ആ കരയുന്നവരുടെ കയ്യിൽ നിന്ന് കുട്ടി തിരിച്ച് ആദ്യത്തെ ആളുടെ കയ്യിലേക്ക് വരുമ്പോൾ കുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് ചിരിക്കുന്നു എന്താ കാരണം ഈ സ്ത്രീ ഈ വ്യക്തി ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവരാണ് എന്ന ബോധം ആ കുട്ടിയിലുണ്ടാകുന്നു അപ്പം അന്നപ്രാശനം എന്ന കർമ്മം ചെയ്യുമ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ കുടുംബ ബന്ധം അച്ഛൻ കുട്ടിക്ക് വേണ്ടി ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ആ ചിത്രമുണ്ടാകുന്നു അച്ഛനും അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു നാമകരണം ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും കുട്ടിയുടെ ചെവിയിൽ നിൻ്റെ പേര് എന്താണെന്ന് പറയുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഈ ശബ്ദവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഈ ശബ്ദം എന്നെ നോക്കിയിട്ട് ഇവർ വിളിക്കുമ്പോൾ അത് എന്നിൽ ആഹ്ലാദമുണ്ടാക്കുന്ന ശബ്ദമാണ് ഒരാളുടെ പേര് അച്ഛനും അമ്മയും ഇട്ട് കൊടുക്കുമ്പോൾ നാമകരണം ചെയ്യുമ്പോൾ സംസ്കാരത്തിൻ്റെ ഒരു മൂല്യം നാമകരണം ചെയ്യുക ഈ കുട്ടിയെ എടുത്ത് നിഷ്ക്രമണം ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് ആരുടെ കൂട്ടത്തിലാണോ പുറത്തേക്ക് പോകുന്നത് അവരാണ് എനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് മനസ്സിലാകും അതുപോലെ വിദ്യാദാനം എഴുത്തിനിരുത്ത നാക്കിൽ എഴുത്തിനിരുത്തുമ്പോൾ ഹരിശ്രീ ഗണപതയേ നമ എന്നെഴുതുമ്പോൾ ചില കുട്ടികൾ കരയാറുണ്ട് അവർ കരഞ്ഞ് എങ്ങോട്ടാ തിരിയാറുള്ളത് അമ്മയെ കെട്ടിപ്പിടിക്കുക ചെയ്യുക അമ്മയാണ് ആ കുട്ടികളെ ആ കുട്ടിയെ സാന്ത്വനപ്പെടുത്തുന്നത് എന്താ ഇവിടെ മനസ്സിലാവുന്നത് എൻ്റെ അമ്മ കരയുമ്പോൾ എനിക്ക് ബന്ധപ്പെടാനുള്ള ഒരു വ്യക്തി എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അവരുടെ കൈകളിലേക്ക് വീഴാനുള്ള അവരുടെ കൈകളിൽ ആശ്വാസം കണ്ടെത്താനുള്ള ചടങ്ങുകളായി മാറുന്നു ഇവയെല്ലാം അതുപോലെ ഉപനയനം നടത്താം എല്ലാവരും ഉപനയനം നടത്തേണ്ട ആവശ്യമില്ല പക്ഷെ ആർക്ക് വേണമെങ്കിലും നടത്താം ബ്രാഹ്മണർക്ക് ഉപനയനം നടത്താറുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ വേദം പഠിക്കാൻ പോകും ക്ഷത്രിയർക്ക് ഉപനയനം നടത്താറുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ യുദ്ധമുറകളും ആയുധപ്രയോഗങ്ങളും പഠിക്കാൻ പോകും വൈശ്യർ ഉപനയനം നടത്താറുണ്ട് അത് കഴിഞ്ഞ് അവർ ബിസിനസ് ബാക്കി കാര്യങ്ങൾക്ക് പോകും ശൂദ്രർ അങ്ങനൊരു വിഭാഗമുണ്ടെങ്കിൽ അവർ ഉപനയനം നടത്തേണ്ട ആവശ്യമില്ല ഏതെങ്കിലും കർമ്മം നടത്തുമ്പോൾ അവർ ഉത്തരീയമിട്ടിട്ടാണ് ആ കർമ്മം നടത്തുക നിങ്ങൾക്കറിയാം വിശേഷ ദിവസങ്ങളിൽ ബക്രീദും റംസാനും എല്ലാം നടക്കുമ്പോൾ കാബയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുന്നവരെല്ലാം ഉത്തരീയമിടാറുണ്ട് അത് ഭാരതത്തിൽ നിന്ന് പോയ ഒരു ചടങ്ങാണ് ഷർട്ട് ഇടാതെ പൂണൂലിടുന്നതിന് പകരം ഇടത്തെ തോളിൽ നിന്ന് വലത്തെ കൈയിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുന്ന ആ തുണി തന്നെയാണ് ഭാരതത്തിലും ഉത്തരീയം അത് മെക്കയിലും ഉത്തരീയമായിട്ട് നിലനിൽക്കുന്നത് അവിടെ നിന്നെടുത്ത ആചാരം ആരാണ് ആചാരം മുസ്ലിങ്ങൾക്ക് കൊടുത്തത് ഖുറേഷിമാർ എന്ന് പറയുന്നവരാണ് ആ ആചാരം അവർക്ക് കൊടുത്തത് അവരിൽ നിന്നാണ് ആരാധ്യനായ മുഹമ്മദ് നബി അത് സ്വീകരിച്ചത് അപ്പോൾ ഉത്തരീയമിടുക എന്നുള്ള സിസ്റ്റം ഭാരതത്തിൻ്റെ ഭാഗം അത് പൂണൂലായിട്ട് സ്ഥിരമായിട്ടിടാം താൽക്കാലികമായിട്ട് ഉത്തരീയമായിട്ട് തുണി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഈ കർമ്മം നടത്തുമ്പോഴും ഒരു സംസ്കൃത വരിയുണ്ട് ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ ജന്മനാൽ ജന്മം കൊണ്ട് വെറും മനുഷ്യൻ അയാൾ ബ്രാഹ്മണനല്ല വൈശ്യനല്ല ശൂദ്രനല്ല ഈഴവനല്ല നായരല്ല ഒന്നുമല്ല ആരാണ് വെറും മനുഷ്യൻ അപ്പോൾ അച്ഛനമ്മമാർ ബ്രാഹ്മണനായതുകൊണ്ട് മക്കൾ ബ്രാഹ്മണനാവണമെന്നൊന്നുമില്ല വെറും മനുഷ്യനാണ് പിന്നെ കർമ്മണാൽ അവനവൻ്റെ കർമ്മം വേദം പഠിച്ച് വൈദിക കർമ്മം ചെയ്യാൻ പോകുന്നവനൊരു കാസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വർണ്ണമുണ്ട് നേരെ യുദ്ധകർമ്മങ്ങളിലൂടെ രാജ്യഭാരം ഏറ്റെടുക്കുകയും രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യാൻ പോകുന്നവന് ഒരു ദൗത്യമുണ്ട് അഗ്രികൾച്ചർ കൃഷിയും വ്യവസായവും നടത്തുന്നവന് ഉപനയനം കഴിഞ്ഞാൽ ഒരർത്ഥമുണ്ട് അപ്പോൾ ഉപനയനം നടത്തുമ്പോൾ ഇയാളെ മൊത്തത്തിൽ മൂടി വെച്ച് അവസാനം അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കണം രണ്ടാമത്തെ ജന്മം എടുത്തതുപോലെ ഈ ചടങ്ങ് മുഴുവനും നിർവഹിക്കുന്നത് അമ്മയിലൂടെയാണ് എന്താ അതിൻ്റെ അർത്ഥം അമ്മ ജന്മം നൽകി കൊടുത്ത ആ ശിശു അമ്മയെ കണ്ടുകൊണ്ട് രണ്ടാമത്തെ ജന്മത്തിലേക്ക് വരുന്നു അപ്പോൾ ഉപനയനം നടത്തുക എന്ന ചടങ്ങ് ഉപ അടുത്തേക്ക് നയനം എത്തിക്കുക നയനം എന്നുള്ള മറ്റൊരർത്ഥം കണ്ണ് എന്നുണ്ട് നയിക്കുക എന്ന അർത്ഥത്തിലും നയനം എന്ന് പറയും ഉപനയനം അടുത്തേക്ക് നയിക്കുക ഏതിൻ്റെ അടുത്തേക്ക് അവനവൻ അനുഷ്ഠിക്കേണ്ടതായ യഥാർത്ഥ ധർമ്മത്തിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഉപനയനം അത് നടത്തുന്നത് അമ്മ ഏറ്റവും പ്രധാന റോള് വഹിച്ച് അച്ഛനും ചേർന്ന് അച്ഛനും അമ്മയും ചേർന്നാണ് ഉപനയനം നടത്തുക ഇതിൻ്റെ അർത്ഥം എന്താണ് ആ കുട്ടി ചെറിയ ശിശുവിൽ നിന്ന് വളർന്നു വലുതായി ഇനി വിദ്യ നേടി കർമ്മമണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ആ കർമ്മമണ്ഡലത്തിൽ ആ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അച്ഛനും അമ്മയുമാണ് അതുകൊണ്ടാണ് രണ്ടാമത്തെ ജന്മം ശിശു ആയി കളിച്ചുല്ലസിച്ച് നടന്ന അതിൽ നിന്ന് വളരെ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തിലേക്ക് മാറുന്നതിനെയാണ് രണ്ടാമത്തെ ജന്മം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളിലൂടെ നടത്തുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ സംസ്കാരം ഒരു വെറും പൂച്ചക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ പൂച്ചയെ പോലെ ജന്മമെടുത്ത് പുറത്തേക്ക് വന്ന കുട്ടി സിസ്റ്റമാറ്റിക്കായിട്ട് മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും വിവേചന അധികാരവും ചേർന്ന് സംസ്കരിക്കപ്പെടുന്നു കുടുംബ ബന്ധത്തെ ദൃഢമാക്കാൻ ആവശ്യമായ ഉപനയനം അങ്ങനെ എത്ര ഭംഗിയായിട്ടാണ് ഇതെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്നതെന്ന് നോക്കുക അവിടെ എല്ലാം ഈ അച്ഛൻ അമ്മ എന്ന ബോധം ഈ കുട്ടിയിൽ വളർത്താണ് സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും മകൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം എൻ്റെ മകൻ നന്നായി വരും അമ്മയുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും എന്ന് പറയുക ആ കുട്ടി ഗേറ്റിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് വരെ ഒരമ്മയ്ക്ക് ആ കുട്ടിയെ ഗേറ്റ് വരെ കൊണ്ടാക്കാൻ സാധിക്കും ഒരു ചിലവുമില്ല ഒരു മിനിറ്റേ ഉള്ളൂ ഞാൻ എന്നും ചെയ്യാറുണ്ട് എൻ്റെ മകൻ യാത്ര പോകും കോളേജിലേക്ക് പോകുമ്പോൾ ഗേറ്റ് വരെ വന്നിട്ട് കൈ ഉയർത്തി കാണിക്കാം ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ എൻ്റെ അച്ഛൻ ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ ഗേറ്റ് വരെ വരും അതിലൊരു സുഖമുണ്ട് അതിലൊരു സന്തോഷമുണ്ട് എൻ്റെ മകൻ വലുതായി ആദ്യം നാലാം ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ കൈ കാണിക്കും അഞ്ചാം ക്ലാസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇപ്പോൾ ബി ടെക്കിന് പഠിക്കുന്നു അങ്ങനെ വലുതായി വരുന്ന കുട്ടി പോകുമ്പോഴെല്ലാം ഗേറ്റിൽ വന്നിട്ടൊന്ന് യാത്രയാക്കാം ആ മകൻ്റെ മനസ്സിൽ അച്ഛൻ്റെ ചിത്രം അച്ഛൻ്റെ മനസ്സിൽ മകൻ്റെ ചിത്രം ദൃഢമായി നിൽക്കുന്നു യാത്രാവേളയിൽ യാത്ര പറയാൻ വേണ്ടി മകനായാലും മകളായാലും ചെയ്യണം അതുപോലെ സ്കൂളിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ആ മകൻ്റെ മകളുടെ വരവിൽ ഒന്ന് സ്മൈൽ ചെയ്ത് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ആ നീ വന്നോ എൻ്റെ മകൻ വന്നു എന്നൊരു ഫീലിംഗ് കൂടി കൊടുത്തുകൊണ്ട് ഒരു വരി പറയാം ചിലപ്പോൾ ചില അമ്മമാരും അച്ഛന്മാരും ഉണ്ട് പള്ളിയിലച്ഛന്മാരല്ല മുഖം ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കും വരുമ്പോഴത്തേക്ക് എന്താ അത്ര വൈകിയത് താനാരാ ചോദിക്കാൻ എന്നാ കുട്ടിയുടെ മനസ്സിലുണ്ടാവാം അപ്പം മനസ്സിനകത്ത് ലാളിത്യമേറിയ ഒരു വരി ആ നീ ഇത്ര നേരത്തെ വന്നോ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ എപ്പോഴാ വരിക എന്നുള്ളത് ഇത്ര നല്ലൊരു വരിയാണ് ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക എന്നെ പ്രതീക്ഷിക്കാൻ എൻ്റെ അച്ഛനുണ്ട് എന്നെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ട് അവരുടെ അടുത്തേക്ക് എത്തണം എന്തു വൈകിയാലും എത്തണം അതാണ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക മറിച്ച് പറഞ്ഞു വിചാരിക്കുക നീ എന്താ വൈകിയത് അച്ഛൻ ഞാൻ വൈകിയില്ലല്ലോ നീ അഞ്ച് മിനിറ്റ് വൈകിയല്ലോ അഞ്ച് മിനിറ്റ് അല്ലേ വൈകിയുള്ളൂ ഈ ബസ് കിട്ടണ്ടേ ആ അഞ്ച് മിനിറ്റൊന്നും വൈകാൻ പറ്റില്ല അപ്പോൾ കുട്ടിയുടെ മനസ്സിനകത്ത് ഒരു റിയാക്ഷൻ ഉണ്ടാവുക ഞാൻ ഇനിയും വൈകും എന്നുള്ളത് മറ്റേതങ്ങനെയല്ല അട്രാക്ഷനാണ് റിപ്പൾഷൻ അല്ല എൻ്റെ അച്ഛൻ കാത്തിരിക്കുന്നു അമ്മ കാത്തിരിക്കുന്നു ഈ വേഗം വീട്ടിൽ പോകണം ഞാനിതിനൊന്നിനുമില്ല അപ്പോൾ മറ്റ് ദുർഗുണങ്ങളുള്ള കൂട്ടുകെട്ടിൽ നിന്ന് മാറി എന്നെ പ്രതീക്ഷിച്ച് കാത്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് വരണമെന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് അച്ഛനമ്മമാർ കുട്ടിയുടെ കൈ കൊടുക്കുക അതാണ് അച്ഛനമ്മമാർ ഇന്നത്തെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മ വിളമ്പിക്കൊടുത്ത് അടുത്തിരുന്ന് കുട്ടി ഊണ് കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കണം ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഇന്ന് നിറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് വിളമ്പി തരുന്നു അമ്മയ്ക്കറിയാം എന്താണ് എനിക്കിഷ്ടം അമ്മ പറയും ഇത്ര ഭക്ഷണം കഴിക്കണം ഞാൻ കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും വിഷമം വരും അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മയ്ക്കത് തോന്നുന്നത് അപ്പോൾ ആ ബൈൻഡിങ് ഫോഴ്സ് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ കാത്തിരിക്കുന്നതിലൂടെ നോട്ടത്തിലൂടെ നമ്മളുടെ എല്ലാ ചര്യയിലൂടെയും മക്കളോടുള്ള ബന്ധം അച്ഛനമ്മമാർ തന്നെയാണ് ദൃഢമാക്കേണ്ടത് ചിലപ്പോൾ മക്കളോട് ചോദിക്കുക എന്താ നിൻ്റെ സ്കൂളിലെ പെരുമാറ്റത്തിൻ്റെ രീതി ടീച്ചർക്ക് നിന്നെ ഇഷ്ടമാണോ ഏത് ടീച്ചർക്കാണ് നിനക്ക് ഇഷ്ടം നിന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടീച്ചർക്കാണ് നിന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ആ ടീച്ചർക്ക് അത്രയും ദേഷ്യം തോന്നാൻ കാരണം എന്ത് നീ ആ ടീച്ചറോട് പെരുമാറുന്നത് എങ്ങനെയാണ് വെറുതെ കഥയാണ് പക്ഷെ ആ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളോട് പറയാനുള്ള ആഗ്രഹമുണ്ട് ഈ പറയുന്നതിനിടയ്ക്കാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ചീത്ത സ്വഭാവങ്ങൾ ഹിൻഡ് ചെയ്തറിയാതെ പുറത്തേക്ക് വരുന്നത് ആ ടീച്ചർക്ക് എന്നോട് ദേഷ്യം തോന്നാൻ കാരണം ആ ഞാൻ അമ്മയോട് പറയാനില്ല പറഞ്ഞാൽ അമ്മ എന്നോട് ദേഷ്യപ്പെടും അത് സാരമില്ല മോൻ അമ്മ ദേഷ്യപ്പെട്ടാലും മോൻ അമ്മയോട് പറയേണ്ടതല്ലേ ഇല്ല ഇല്ല അമ്മ എന്നോട് ദേഷ്യപ്പെടും ഞാൻ പറയില്ല ആ ടീച്ചർക്ക് എന്നോട് ദേഷ്യം വരാൻ വേറൊരു കാരണമുണ്ട് എന്താ കാരണം എന്ന് പറയുക അമ്മ ദേഷ്യപ്പെടാറില്ലല്ലോ ഞാൻ അന്നൊരു ദിവസം ഒരു വീഡിയോ എടുത്ത് വലിച്ചപ്പോഴാണ് ആ ടീച്ചർ കണ്ട് എന്നെ പിടിച്ച് തല്ലി അതിനുശേഷം എനിക്ക് ആ ടീച്ചർ ഭയങ്കര ദേഷ്യമാണ് അതിനിടയ്ക്ക് നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വന്നൊരു നെഗറ്റീവ് ഉണ്ട് നിങ്ങളുടെ മകൻ ഒരിക്കൽ വീഡിയോ വലിച്ചു അത് ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അറിയില്ല അപ്പോൾ വീടി വലിച്ചതല്ല തെറ്റ് അവനത് ഒളിപ്പിച്ചു വെച്ചു അറിയാതെ പുറത്തേക്ക് വന്നു അപ്പം നിങ്ങൾ ദേഷ്യപ്പെട്ടില്ല പക്ഷേ നിങ്ങൾ മനസ്സിൽ വെച്ച് പറഞ്ഞു എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അമ്മ മോന് വേണ്ടിയാണ് ജീവിക്കുന്നത് മോൻ്റെ കാര്യത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം അമ്മയ്ക്ക് ഒത്തിരി ദുഃഖമുണ്ട് നീ വീഡിയോ വലിച്ചെന്ന് പറയുമ്പോൾ മാത്രമല്ല അമ്മ ഇത്രയും നിർബന്ധിച്ചിട്ടാണ് നീ ഇത് പറഞ്ഞത് ആ കുട്ടികൾ വഴുതി വീഴുന്ന തെറ്റിൽ നിന്ന് എത്ര ഭംഗിയായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു നോക്കുക ഇതൊരമ്മ ചെയ്യാറില്ല അമ്മ ചെയ്യണം വേറെ ആകാശം ഇടിഞ്ഞു വീഴുന്ന ജോലിയൊന്നും അമ്മമാർക്ക് ഉണ്ടാവാറില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയം കണ്ടെത്തണം പലപ്പോഴും അമ്മമാർ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് മക്കൾക്ക് വേണ്ടിയല്ലേ മക്കളുടെ നന്മ മക്കളുടെ ആഗ്രഹങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ വീടിൻ്റെ ആവശ്യങ്ങൾ സൗന്ദര്യം സ്വന്തം സ്വന്തം അവർക്കെല്ലാം ആവശ്യമായത് ലഭിക്കാൻ വേണ്ടിയാണ് സാമ്പത്തികമായിട്ട് ഉയരുന്നത് സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ മക്കളുടെ ധാർമ്മികമായിട്ട് തളർന്നാൽ ഈ സമ്പത്തിന് എന്ത് വിലയാ ഉള്ളത് ഒരു വിലയില്ല അപ്പോൾ ചിന്തിക്കാനുള്ളത് മക്കൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ധാർമ്മിക ബോധമുള്ള അച്ഛനമ്മമാരാണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്കാണ് ഒന്നുകൂടി ഞാനത് പറയാം ഈ മക്കളുടെ അച്ഛനമ്മമാരായി ഇരുന്നു കൊണ്ട് അവരുടെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കാൻ യോഗ്യതയുള്ള മാതാപിതാക്കളാണ് ഞങ്ങളെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സ്കൂളിലെ ടീച്ചർക്കല്ല അയൽവക്കത്തുകാരനല്ല നിങ്ങൾക്ക് തന്നെയാണ് അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്ന ബോധം മക്കളിലുണ്ടാകുന്നത് അച്ഛനമ്മമാർ എൻ്റെ പ്രിയപ്പെട്ട മകൻ എൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ന് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഇവിടെയാണ് നമുക്ക് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ കുട്ടികൾ തമ്മിലുള്ള ബന്ധം കുട്ടികളോട് നമുക്കുള്ള ബന്ധം വളർത്താൻ കഥകൾ പറഞ്ഞു കൊടുക്കുക ഓരോ കഥ കുട്ടി കേൾക്കുമ്പോഴും അമ്മയുടെ അടുത്തടുത്തടുത്തടുത്ത് വന്നിരിക്കും പലപ്പോഴും അമ്മമാർ പറയാറുണ്ട് ഇതിനൊക്കെ ആർക്കാ നേരമുള്ളത് ഇനി നിങ്ങൾക്ക് നേരം കിട്ടി വരുമ്പോൾ അത് കേൾക്കാനുള്ള നേരം മക്കൾക്കുണ്ടാവില്ല അവർ പറയും അമ്മ പറയുന്നതൊക്കെ കേൾക്കാൻ ആർക്കാ സമയമുള്ളത് അപ്പം മക്കൾക്ക് സമയമുള്ളപ്പോൾ അമ്മമാർ സമയമുണ്ടാക്കി മാതൃധർമ്മം അനുഷ്ഠിച്ചേ മതിയാകൂ അങ്ങനെ അനുഷ്ഠിച്ചാൽ കുട്ടികൾ ചെറുപ്പകാലത്ത് അഞ്ച് ഗ്രാം മെസ്സേജ് കൊടുത്താൽ അഞ്ച് ഗ്രാമം അവരുടെ മനസ്സിലുണ്ടാകും വയസ്സ പ്രായമായ കുട്ടികളുടെ അടുത്ത് അഞ്ച് ഗ്രാം മെസ്സേജ് കൊടുത്താൽ അഞ്ച് മില്ലിഗ്രാം പോലും അവരുടെ മനസ്സിൽ നിലനിൽക്കില്ല ആർക്ക് സമയമുണ്ടെങ്കിലും സമയമില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് നമ്മളെല്ലാവരും ആറ് മുതൽക്ക് എട്ട് മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട് അത്രയും ഉറക്കമൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല പരമാവധി നാലര മണിക്കൂർ ഉറങ്ങിയാൽ ധാരാളം മതിയാകും ഇതെന്തിനാ ഇപ്പം ഇവിടെ വെച്ച് പറഞ്ഞത് കുറച്ച് സമയമെങ്കിലും കണ്ടെത്തിയിട്ട് മക്കളുടെ മനസ്സിൽ അമ്മ അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന ബോധം അവർക്ക് പ്രകടമായി ബോധ്യമാകത്തക്ക വിധത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണം കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞാൽ പോരാ പല മാതാപിതാക്കളും പറയാറുണ്ട് എൻ്റെ മകൻ ഞാൻ നല്ലോണം അവൻ പഠിക്കുന്നതിൽ സന്തോഷിക്കാറുണ്ട് പക്ഷേ ഞാൻ പുറത്ത് കാണിക്കാറില്ല പുറത്ത് കാണിക്കാറില്ല നിങ്ങൾക്കറിയോ എംപറർ അശോക എന്ന വിമാനം നേരെ കടലിലേക്ക് പോകുമ്പോൾ ആ വിമാനത്തിൽ എന്തോ ഒരു അബദ്ധം ഉണ്ടായി ആ സമയത്ത് അതിനകത്ത് നിന്ന് ഒരു ടെലിഫോൺ കോള് ഒരു ഇംഗ്ലീഷ് അമ്മച്ചി അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എൻ്റെ മക്കളെ ഈ വിമാനം മിക്കവാറും കടലിൽ മുങ്ങാൻ പോവാണ് പക്ഷേ എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഇന്ന് വരെയും നിങ്ങളോടുള്ള സ്നേഹം പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ നിറച്ചു വയ്ക്കായിരുന്നു ഇപ്പം എനിക്ക് ദുഃഖം തോന്നുന്നു മരണം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു മക്കളോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കാതെ ജീവിച്ചത് ശരിയായില്ല ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ സ്നേഹിച്ച് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയലും ആ കണക്ഷൻ വിട്ടു പിന്നെ ആ എംപറർ അശോക അഭിമാനത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെ അത് കടലിൽ മുങ്ങി താഴ്ന്നു പോയി അപ്പോൾ സ്നേഹം അച്ഛനമ്മമാർക്ക് ഉണ്ടായാൽ മാത്രം പോരാ അച്ഛനമ്മമാർക്ക് സ്നേഹമുണ്ടെന്ന് മക്കൾക്ക് ബോധ്യം വരുന്ന വിധത്തിലുള്ള ആചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ആ മുഖഭാവവും നിങ്ങൾക്കുണ്ടാകണം അപ്പോഴാണ് ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി എന്നൊരു വാക്ക് ഞാൻ നിങ്ങളോട് ഉപയോഗിച്ചു നിങ്ങളങ്ങോട്ട് പ്രത്യക്ഷമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് കുട്ടികളോട് അതുകൊണ്ട് കുട്ടികളിൽ മൂല്യാധിഷ്ഠിത ജീവിതത്തിൻ്റെ സന്ദേശം നൽകാൻ മൂല്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കാൻ അവരിൽ ഈ സ്നേഹത്തിൻ്റെ എക്സ്പീരിയൻസബിൾ നോളജിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ മാതാപിതാക്കളായ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ മാതാപിതാക്കളായ നിങ്ങൾ കുട്ടികളെ സ്നേഹിച്ച് സ്നേഹിക്കുമ്പോഴും ശാസിക്കാൻ മറക്കരുത് ഒന്നേ ഉള്ളൂ എങ്കിൽ ഒലക്ക കൊണ്ട് തല്ലണം എന്ന വാക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിക്കരുത് തെറ്റ് അത് അന്നത്തെ കാലത്ത് ഒ ഒ എന്നീ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ് പഴയത് എല്ലാം ഒന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പ്രയോഗിക്കാൻ ശ്രമിക്കരുത് ആവശ്യമുള്ളത് ചേർക്കെടുക്കുക ആവശ്യമുള്ളത്രയും എടുക്കുക അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ പൈതൃകം പഠിക്കുമ്പോൾ ഭാരതീയ ആചാരങ്ങൾ പഠിക്കുമ്പോൾ ഭാരതീയമായ അറിവുകളെക്കുറിച്ച് ഇന്നത്തെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിനകത്ത് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ണുമടച്ച് ജീവിതത്തിലേക്ക് പകർത്തിയാൽ ചിലപ്പോൾ ജീവിതം പോസിറ്റീവിന് പകരം നെഗറ്റീവായി തീരും അത് ശ്രമിക്കരുത് ബുദ്ധിയും യുക്തിയും ശാസ്ത്രത്തിൻ്റെ വെളിച്ചവും ഉപയോഗിച്ച് മക്കൾക്ക് നൽകേണ്ടതായ അറിവുകൾ നൽകിക്കൊണ്ട് സ്നേഹിച്ച് സ്നേഹിക്കാൻ പഠിപ്പിച്ച് ബഹുമാനിച്ച് ബഹുമാനിക്കാൻ പഠിപ്പിച്ച് ചാണക്യ നീതിസാരത്തിലും ശുക്രനീതിസാരത്തിലും ഭർത്തൃഹരിയുടെ ഉപദേശ ശതകത്തിലും മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അതിഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സുഭാഷിത രൂപത്തിൽ പലർക്കും ബൈഹാർട്ടുമാണ് അത് പഠിച്ച ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് മാതൃ പിതൃ പുത്രബന്ധം ധന്യമാകുന്നത് വീണ്ടും നമ്മൾ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങളിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം കുടുംബ ബന്ധം ദൃഢമാക്കുന്നതിനുള്ള ആചാരങ്ങളിൽ രണ്ട് വളരെ പ്രധാനപ്പെട്ട ആചാരങ്ങളുണ്ട് അതിൽ ഭാരതീയ വീക്ഷണപ്രകാരമുള്ള ഈ രണ്ട് ആചാരങ്ങളിൽ ഒന്ന് അച്ഛനമ്മമാർ മക്കൾക്ക് നടത്തി കൊടുക്കുന്ന ആചാരം അതിൽ രണ്ടാമത്തേത് മക്കൾ അച്ഛനമ്മമാർക്ക് നടത്തി കൊടുക്കുന്ന ആചാരം നമുക്കെല്ലാം അറിയാം പാശ്ചാത്യ നാടുകളിൽ യൂറോപ്പിലായാലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലും യു കെയിലും മറ്റ് വികസിത രാഷ്ട്രങ്ങൾ പാശ്ചാത്യ സംസ്കൃതിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതായ രാജ്യങ്ങളിലെല്ലാം പതിനാറ് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും അവരവരുടെ പാർട്ട്നേഴ്സിനെ പൊതുവെ സ്വയം തിരഞ്ഞെടുക്കുകയാണ് പതിവ് ഭാര്യമാരെ പയ്യന്മാർ ഭർത്താക്കന്മാർ കണ്ടെത്തുന്നു ഭർത്താക്കന്മാർ ഭാര്യമാർ കണ്ടെത്തുന്നു എത്ര കാലം കൂട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു അത്രയും കാലം ജീവിക്കുക ഈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആൻ അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമാണ് അതിനകത്ത് വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഭൂരിഭാഗം കാര്യങ്ങൾക്കും പതിവില്ല അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും റോള് എന്ന് പറയുന്നത് മക്കൾ വിവാഹം കഴിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പൊതുവേയുള്ള റോൾ എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ കാർഡ് അച്ഛനും അമ്മയ്ക്കും കിട്ടും അച്ഛനും അമ്മയും മക്കളുടെ വിവാഹത്തിന് പങ്കെടുക്കും ചില സമയത്ത് ധനികരായ മാതാപിതാക്കൾ മക്കളുടെ വിവാഹത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം വഹിക്കുകയും ചെയ്യും ചില സമയത്ത് അവർ വിവാഹത്തിൻ്റെ തലേന്ന് തന്നെ വന്ന് അതിൽ ഒന്ന് ഇൻവോൾവ് ചെയ്തു എന്ന് വരാം മറ്റൊരർത്ഥത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു എന്ന സ്ഥാനം മാത്രമേ മാതാപിതാക്കൾക്ക് പാശ്ചാത്യ സമൂഹത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഭാരതത്തിൽ അപ്രകാരമല്ല മാതാപിതാക്കളാണ് മകന് ഏറ്റവും അനുയോജ്യയായ വധുവിനെ കണ്ടെത്തുന്നത് മകൾക്ക് ഏറ്റവും അനുയോജ്യയായ വരനെ കണ്ടെത്തുന്നത് ഇത് മാത്രമല്ല ഈ വധു മകളെ മരുമകന് കൊടുക്കുന്നത് ഭാരതത്തിൽ മാത്രമാണ് കന്യാദാനം എന്ന പദത്തിലൂടെ അറിയിക്കുന്നത് എൻ്റെ മകളെ ഞാൻ ദാനം ചെയ്യുകയാണ് മറ്റൊരാൾക്ക് അതിൻ്റെ അർത്ഥം വെറുതെ കൊടുക്കുന്നു എന്നല്ല ഈ രാഷ്ട്രത്തിൻ്റെ നന്മ നിലനിർത്താനായിട്ട് സംസ്കൃതി വളരുന്ന തലമുറയ്ക്ക് കൈമാറാനായിട്ട് പൈതൃക സമ്പത്തും പൈതൃക സ്വത്തുക്കളും പൈതൃക അറിവുകളും നമ്മുടെ ഈ ഗോത്രത്തിലും സൂത്രത്തിലും പ്രവരത്തിലും പെടുന്ന ഒരു ചരടിൻ്റെ മുത്തുക്കളായി കോർത്തിണക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളിലൂടെ അടുത്ത തലമുറയെ ജനിപ്പിക്കാനായി പുത്രനെ പുത്രിയെ ജന്മം നൽകാനായിട്ട് ഈ കന്യകയെ എൻ്റെ മകളായ കന്യകയെ അങ്ങക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊടുക്കാറുള്ളത് ഒരു കന്യാദാന സങ്കല്പം നടത്തുമ്പോൾ എന്താണ് അച്ഛനമ്മമാർ ചെയ്യാം മകളുടെ പെട്ടെന്ന് തോന്നിയ വികാരം പെട്ടെന്ന് തോന്നിയ ഇഷ്ടം അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഇംഗ്ലീഷ് വാക്കിലെ ഫാൻറ്റസി അല്ല അവിടെ നോക്കുക എൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വരനാണോ ഇവൻ എന്ന് ജാതകത്തിലൂടെ നോക്കും എല്ലാ ഉത്തരവും തരാൻ സാധിക്കില്ല മോഡേൺ സയൻസിന് ഒരു ഉത്തരവും തരാൻ സാധിക്കില്ല എന്നാൽ ജാതകർ നല്ല രീതിയിൽ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ചെല്ലാം അതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യുക മകളുടെ വിവാഹത്തിന് അച്ഛനാണ് ജാതകം കൈമാറുന്നത് ഈ ജാതകം കൈമാറുന്നത് തന്നെ ഒരാചാരമാണ് എന്തിനായി ജാതകം കൈമാറാൻ ഇത്രയും ആൾക്കാരെ വിളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എൻ്റെ മകളുടെ വിവാഹത്തിന് ജാതകം ഒരാൾക്ക് കൊടുക്കുമ്പോൾ പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് കുടുംബങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു പത്ത് നൂറ് പേര് അവിടെ ഉണ്ട് ജാതകം കൊടുക്കുന്ന സമയത്ത് ആ പത്ത് നൂറ് പേരിൽ ഒരാൾക്കറിയാം ഈ ഗോപാലകൃഷ്ണൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്ന പയ്യന് ഒരു ദുർഗുണമുണ്ട് ഒരു വലിയ സീരിയസ് പ്രോബ്ലമുണ്ട് ആ വ്യക്തി എൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് പറയാണ് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ടാണോ ആ വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അയാൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയോ അപ്പോഴാണ് ഞാനിതറിയുന്നത് ഇതെല്ലാം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു തരത്തിലുള്ള ഇല്ല അതേ സമയത്ത് ജാതകം കൊടുക്കുക എന്ന ചടങ്ങ് ആര് അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും ദുരാചാരമാണെന്ന് പറഞ്ഞാലും നമുക്ക് ലഭിക്കുന്നൊരു വലിയ അവസരമാണ് വരാൻ പോകുന്ന മരിമകൾ വരാൻ പോകുന്ന മരിമകൻ നല്ല വ്യക്തിയാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അറിയാൻ സാധിക്കുന്ന ഒരവസരം ജാതകം കൊടുക്കുക എന്ന ചടങ്ങിലൂടെ മാതാപിതാക്കൾ നിർവഹിക്കുന്നു രണ്ട് ജാതകം കൊടുത്ത് അനലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും ജാതകം കൊണ്ടൊന്നും പരിഹരിക്കാൻ സാധിക്കില്ല പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ജാതകം നോക്കിയിട്ട് നല്ല കാലമാണെങ്കിൽ നല്ല കാലമായിരിക്കും ഒന്നും ചെയ്യേണ്ട ചീത്തക്കാലമാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ട് പ്രയോജനമില്ല ഇത് ചീത്തക്കാലമാണ് എന്ന് പലരും ധരിക്കാറുണ്ട് അതല്ല ജാതകത്തിൻ്റെ ഉദ്ദേശം ജാതകത്തിൻ്റെ ഉദ്ദേശം എന്താണ് സിമ്പിളായിട്ടൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ നിങ്ങൾ ഒരു റോഡിലൂടെ പോകുന്നു പോകുന്നതിന് മുമ്പ് ഒരാൾ നിങ്ങളോട് പറയുന്നു ആ റോട്ടിൽ മൊത്തം ഗട്ടറാണ് അതിൽ കൂടെ പോകരുത് ഇപ്പുറത്ത് കൂടെ പോകണം ഒന്നുകിൽ ഇപ്പുറത്ത് കൂടെ പോകാൻ നിങ്ങൾക്കൊരു ചോയ്സ് ലഭിക്കുന്നു അതല്ലെങ്കിലും കുഴിയുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ നാലാമത്തെ ഗിയറിലിട്ട് വണ്ടി ഓടിക്കുന്നതിന് പകരം രണ്ടാമത്തെ ഗിയറിലിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കും ഏതായാലും ആ വഴിയിൽ കൂടെ നിങ്ങൾക്ക് പോകണം പക്ഷേ കെയർഫുള്ളായിട്ട് പോകുമ്പോൾ വണ്ടിക്ക് കൺട്രോളുണ്ട് യാത്രയ്ക്ക് അപകടം കുറയും പക്ഷെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടി അപ്പം ജാതകം കൊണ്ട് ഉദ്ദേശിച്ചത് സർവവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമൊന്നുമല്ല ഒന്നുകൂടി ഓർമ്മിക്കുക നിങ്ങൾക്കറിയാം രാമായണത്തിൽ ശ്രീരാമൻ സീതയെ വിവാഹം കഴിച്ച സമയത്ത് സീതയുടെയും ശ്രീരാമൻ്റെയും ജാതകം നോക്കിയതാരാണ് വശിഷ്ഠ മഹർഷിയ എന്നിട്ട് എന്തായി ജീവിതം വിവാഹം കഴിഞ്ഞ് വലിയ താമസം ഇല്ലാണ്ട് കാട്ടിൽ പോകേണ്ടി വന്നു പതിനാല് വർഷം കാട്ടിലേക്ക് താമസിക്കേണ്ടി വന്നു എന്നിട്ട് അവസാനം രാവണൻ സീതയെ കൊണ്ടുപോയി അവിടെ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നിട്ട് തിരിച്ച് അയോധ്യയിലേക്ക് വന്ന് കുറച്ചു കാലം കഴിയുന്നതിന് മുമ്പ് ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞു അതനുസരിച്ച് സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു സീത വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിയേണ്ടി വന്നു എന്നിട്ട് തിരിച്ച് ദുഷ്യന്തനും ശകുന്തളയും പോലെ അവിടെ നിന്ന് ലവകുശന്മാർക്ക് ജന്മം നൽകി തിരിച്ചു വരേണ്ടി വന്നു അത് കഴിഞ്ഞ് ശ്രീരാമൻ ദേഹത്യാഗം ചെയ്തു അപ്പം ജാതകം നോക്കിയിട്ട് സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കരുത് ഇത്രയും ഞാൻ പറഞ്ഞത് ജാതകം തെറ്റാണെന്ന് തോന്നിക്കാനല്ല ജാതകത്തെ നൂറ് ശതമാനവും ആശ്രയിക്കേണ്ട ആവശ്യമില്ല മോഡേൺ മെഡിസിൻ ആണെങ്കിലും നൂറ് ശതമാനവും ആശ്രയിക്കരുത് മോഡേൺ സയൻസ് ആണെങ്കിലും നൂറ് ശതമാനവും ശരിയല്ല ഒരു അൻപത് അൻപത്തഞ്ച് ശതമാനം മാത്രമേ മോഡേൺ മെഡിസിൻ ശരിയുള്ളൂ പല ആശുപത്രിയിലും പോയാൽ ഹൃദയം പരിശോധിച്ച് ഉടനെ ഡോക്ടർ പറയും ഡോക്ടർ പറയും ഹാർട്ടിന് ഹാർട്ടിന് ബ്ലോക്കുണ്ട് ഓപ്പറേറ്റ് ചെയ്യണം അപ്പോൾ എത്ര രൂപയാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഭാരതത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന ഹാർട്ട് സർജറിയിൽ അറുപത്തിനാല് ശതമാനം സർജറി തെറ്റാണ് പൈസയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന സർജറിയാണ് എന്താ കാരണം ആശുപത്രി പണിയാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് വീട്ടാൻ പൈസ വേണം അതിന് ഏറ്റവും ബെസ്റ്റ് രോഗികളുടെ ഹാർട്ട് സർജറിക്ക് വിധേയമാക്കുക ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പോൾ മോഡേൺ സയൻസ് തെറ്റായിട്ട് ഉപയോഗിച്ച് രണ്ട് ബൈ മൂന്ന് ഭാഗം ഹാർട്ട് സർജറി നടത്തുന്നത് എപ്രകാരം തെറ്റാണോ അല്ലെങ്കിൽ എപ്രകാരം ശരിയല്ലാത്ത പന്ഥാവിലേക്ക് പോവുകയാണോ അതേപോലെ ജാതകത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത് പക്ഷെ ജാതകം നല്ലതാണ് ജ്യോതിഷം അതിൻ്റേതായിട്ടുള്ള പ്രയോജനമുണ്ട് അതിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുകയാണെങ്കിൽ കുറേയൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഏതുപോലെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ്റെ സ്വഭാവം താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ സ്വഭാവം അറിയാൻ ലോകത്തിൽ മറ്റൊരു ടെക്നിക്കുമില്ല അപ്പോൾ കുറച്ചെല്ലാം സാധിക്കും നമുക്ക് ഈ ജാതകം ഉപയോഗിച്ചാൽ അങ്ങനെ ഏതെല്ലാം നല്ല രീതിയിൽ വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്ക് വിവാഹിതരാകാൻ പോകുന്ന യുവതീ യുവാക്കന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ആയിത്തീരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാം സർദാർ കെ എം പണിക്കർ എന്ന വ്യക്തി ഒരു അസാധാരണ പ്രതിഭാശാലിയായി മാറി ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ എല്ലാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാതകമനുസരിച്ച ഒരു ഹോറിബിൾ പേഴ്സണാലിറ്റിയാണ് സർദാർ കെ എം പണിക്കരുടേത് ആയിത്തീരേണ്ടിയിരുന്നത് എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജാതകം എഴുതിയപ്പോൾ സർദാർ കെ എം പണിക്കരുടെ അച്ഛനോട് ജ്യോതിഷി പറഞ്ഞു ഈ മകൻ ഒരു കാരണവശാലും ശരിയായിട്ട് ജീവിതം നയിക്കാൻ യോഗ്യതയുള്ള ആളല്ല പക്ഷേ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെ ഈ ജാതകത്തിലെ കുറവുകൾ പരിഹരിക്കുന്ന മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിപ്പിക്കുക അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആകും അത്ഭുതകരമായി ജ്യോതിഷം പഠിക്കുന്നവർ എന്നും പറഞ്ഞു കൊടുക്കാറുള്ളത് സർദാർ കെ എം പണിക്കർക്ക് എട്ട് വയസ്സായി ജാതകം എഴുതിയ ദിവസം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ ജാതകത്തിൻ്റെ കുറവുകൾ പരിഹരിക്കുന്ന ഒരു ജാതകം അന്വേഷിച്ച് നടന്ന് പതിനാറാമത്തെ വയസ്സെത്തിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജാതകം കിട്ടി അതായത് എട്ട് വർഷം കഴിഞ്ഞ ആ ജാതകവും ഈ പണിക്കരുടെ ജാതകവും കൂടി പതിനാറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷമാണ് സർദാർ കെ എം പണിക്കർക്ക് ഒരു അസാധാരണ വൈഭവശേഷി ഉണ്ടായത് ഇത് മുഴുവനൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ പോകണ്ട വസ്തുതയാണ് ഭാഗമാണ് എങ്കിലും നമ്മളുടെ മക്കൾക്കുണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ മരുമകനായിട്ടോ മരുമകളായിട്ടോ നമുക്ക് ലഭിക്കുമെങ്കിൽ അത് ജാതകത്തിലൂടെ ഒരു ഹിൻ്റ് അത് കിട്ടും ജാതകത്തെ ന്യായീകരിച്ചതുകൊണ്ട് വലിയ ദുഃഖമൊന്നും എനിക്കില്ല കാരണം ഇന്നത്തെ ലോകത്തിൽ നന്മകൾ എവിടെ നിന്ന് ലഭിക്കുമെങ്കിലും അത് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് ജാതകത്തെക്കുറിച്ച് കുറച്ചുകൂടി ഞാൻ വിവാഹം ആചാരത്തെക്കുറിച്ച് പറയുമ്പോൾ വിവരിക്കാം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഈ അച്ഛനമ്മമാരാണ് മകൾക്ക് മകന് പറ്റിയ വധുവിനെ വരനെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുക അപ്പം കന്യാദാനം നടത്തുക എന്ന ഉജ്ജ്വലമായ ആചാരം മാതാപിതാക്കളുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് ഭാരതത്തിൽ മാത്രം അതുപോലെ മറ്റൊരാചാരമുണ്ട് എന്താണ് ആചാരം അച്ഛനമ്മമാർ മരിക്കുന്ന വേളയിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് മക്കളാണ് നമ്മൾ അറിയാം മരിക്കാൻ പോകുന്നതിന് മുൻപ് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് മരിച്ചതിന് ശേഷം ദർഭപുല്ലിൽ കിടത്തിയിട്ട് അവരുടെ ശരീരത്തെ നല്ല വിധത്തിൽ കുളിപ്പിച്ച് അതിനുശേഷം തുണി കൊണ്ട് മൂടിയിട്ട് അവരുടെ കൈവിരലുകൾ ചേർത്ത് കെട്ടിയിട്ട് കാൽവിരലുകൾ ചേർത്ത് കെട്ടിയിട്ട് ആ ശരീരത്തെ നമുക്ക് ജന്മം നൽകിയ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തെ അഗ്നിയിൽ ഹോമിച്ച് അത് ഈ ഭൂമിയിൽ ഒന്നും അവശേഷിപ്പിക്കാത്ത വിധത്തിൽ ഒരു ആചാരത്തിലൂടെ ഭസ്മീകരിക്കുക എന്ന് പറയും ഹിന്ദുക്കൾ ഒരിക്കലും ശവശരീരം കുഴിച്ചിടാറില്ല എന്താ കാരണം തൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ അമ്മയുടെ ശരീരത്തിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ട് ഒരു എട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ അത് ചേർത്ത് അതിൽ നിറച്ച് പുഴുക്കൾ വന്ന് ആ പുഴുക്കൾ ശരീരത്തിൽ ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു സീൻ നമുക്ക് ചിന്തിക്കാനേ സാധ്യമല്ല കാരണം ഈ ശരീരം എന്ന് പറയുന്നത് പവിത്രമായ ഒരു ക്ഷേത്രമാണ് ജീവാത്മാവ് കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിനകത്ത് അകത്ത് നിന്ന് ദുർഗന്ധം വമിക്കുകയോ പുഴുക്കൾ പുറത്തേക്ക് വരികയോ അത് ചീഞ്ഞളിഞ്ഞു പോവുകയോ വികൃതമായ രീതിയിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് തുറക്കേണ്ടി വരുമ്പോൾ കാണുകയോ ചെയ്യരുത് എന്ന് കണ്ടാണ് അത് പഞ്ചഭൂതങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഏതാ പഞ്ചഭൂതം അഗ്നി വായു ജലം ഈ മൂന്നിലേക്ക് വളരെ ഭംഗിയായിട്ട് അഗ്നിയിലൂടെ കത്തിക്കുക ആ ചാരമെടുത്ത് നേരെ ജലത്തിൽ ഒഴുക്കാം എന്നിട്ട് അഗ്നിയുടെ ജ്വാല വായുവിലേക്ക് സോ അത് മുഴുവനും വീഴുന്നത് ഭൂമിയിലേക്കായിരിക്കും സോ ഭൂമി ആപസ് പൃഥിവി അപ് തേജ വായു ആകാശം അഞ്ചിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കലാണ് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരം ഇത്ര അത്ഭുതകരമായൊരു കോമ്പിനേഷൻ ഭൂമിയിൽ വെച്ച് ദഹിപ്പിക്കുമ്പോൾ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ ഭൂമിയുടെ ഭാഗമായി ഭൂമി അടുത്തത് അപ്പ് ജലം ഈ ചാരം ക്ഷാരം നമ്മൾ ഒഴുക്കുന്നത് കടലിൽ സമുദ്രത്തിലാണ് നിങ്ങൾക്കറിയാം ഇ കെ നായനാർ എത്ര വലിയ നിരീശ്വരവാദിയായിരുന്നുവെങ്കിലും പുരോഗമനവാദിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ചാരവും ഒഴുക്കിയത് കന്യാകുമാരിയിലാണ് ജവഹർലാൽ നെഹ്റു ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയുമാണെന്നാണ് വെപ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും പൂജ നടന്നിരുന്നു തീൻമൂർത്തി ഭവനിൽ അദ്ദേഹവും മരിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ചാരം ഹിമാലയത്തിൽ വിതരണം എന്നാണ് ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ചാരം ഹിമാലയത്തിൽ മുഴുവനും വിതറുകയുണ്ടായി അപ്പോൾ ഭൂമിയിൽ ജലത്തിൽ ഭൂമി ആപോ അനലം അഗ്നിയിൽ കത്തിച്ച് വായു വായുവിൽ ഇഴുകിച്ചേർന്ന് അവസാനം ആകാശം ആ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ശരീരമാക്കി മാറ്റാൻ കത്തിക്കുമ്പോൾ ആ കർമ്മം നിർവഹിക്കുന്നത് മുഴുവനും മക്കളാണ് അതിൽ മരണത്തിന് ശേഷം ആ ശരീരത്തെ ഹോമിക്കാനുള്ള ദ്രവ്യമാക്കി മാറ്റുന്നത് കുളിപ്പിച്ച് ശരീരത്തിൽ തുണി കൊണ്ട് മൂടി ദർഭപ്പുല്ല് കെട്ടി പച്ച ഈ മുള കൊണ്ടുണ്ടാക്കിയ ഏണിയിൽ വെച്ച് അല്ലെങ്കിൽ കോണിയിൽ വെച്ച് അതിനെ തെക്കോട്ട് കൊണ്ടുപോയി വിറക് കത്തി വിറകടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് മകൻ ഒരു കുടത്തിൽ വെള്ളമെടുത്ത് അതിലൊരു ഓട്ടയുണ്ടാക്കി പ്രദക്ഷിണം വെച്ച് ജലം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര എന്ന ഈശാവാസ്യോപനിഷത്തിലെ പതിനാറാമത്തെ ശ്ലോകം പറയാം വായുവും അഗ്നിയും അമരത്വമുള്ള ചൈതന്യവും അടങ്ങിയ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം ഭസ്മമാകാൻ പോകുന്നു ആ ഭസ്മമാകുന്ന ശരീരത്തിനോട് പറയുകയാണ് കഴിഞ്ഞ കാലഘട്ടം ഓർക്കുക ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്ന് ഓർക്കുക ഇനി നാളെ മുതൽക്കുള്ള അവസ്ഥ ഓർക്കുക ഇത് മകൻ അച്ഛനോട് അമ്മയോട് ദർഭപ്പുല്ല് കൊണ്ട് തൊട്ട് പറയുന്ന ഒരാചാരം ഇതെല്ലാവരും കാണുകയാണ് സമൂഹം മുഴുവനും കാണണം കാരണം ദഹിപ്പിക്കുന്ന സമയത്ത് നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും ആ കാഴ്ച ഏത് സന്ദേശമാണ് നൽകുന്നത് മകൻ കരയുന്നു മക്കൾ കരയുന്നു എന്തിന് കരയുന്നു അവർക്ക് ജന്മം നൽകിയ അച്ഛനോട് അവരന്ത്യയാത്ര പറയുമ്പോഴുള്ള കരച്ചിൽ ഓരോ വ്യക്തിയും അത് കാണുകയാണ് കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക അവരുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനോട് അവർക്ക് തോന്നുന്ന മമത സ്നേഹം ബഹുമാനം ആദരവ് വർദ്ധിക്കുകയാണ് എന്താ കാരണം നാളെ മുതൽക്ക് ഇന്ന വ്യക്തിക്ക് അയാളുടെ അച്ഛനെ കാണാൻ സാധ്യമല്ല അച്ഛൻ മരിച്ചു അച്ഛനെ ദഹിപ്പിച്ചു എന്നെന്നത്തേക്കുമായി അയാളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ യാത്രയായി എൻ്റെ അച്ഛനും അമ്മയും യാത്രയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണാൻ സാധ്യമല്ലല്ലോ ഈശ്വര അതുകൊണ്ട് അവർ യാത്രയാകുന്നത് വരെ അവരെ ഭംഗിയായി സംരക്ഷിക്കേണ്ട ഒരു ധർമ്മം ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന ബോധം മറ്റ് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നവരുടെ മക്കൾക്ക് ഒരു സന്ദേശം എത്തിക്കാൻ ഇത് കാണുമ്പോൾ മനസ്സിലാകും മാത്രമല്ല മരിച്ച വ്യക്തിയുടെ മക്കളുടെ മക്കള് ഈ അച്ഛൻ്റെ കരച്ചിൽ അമ്മയുടെ കരച്ചിൽ നോക്കിയിരിക്കുക അപ്പോൾ അവരെന്താ മനസ്സിലാക്കുക എൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ അമ്മ അവരുടെ മുത്തച്ഛനും മുത്തശ്ശിയും മരിച്ചപ്പോൾ എത്രയാ കരയുന്നത് എത്ര ഭക്തിയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതുപോലെയല്ലേ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതവർ പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കുകയാണ് അതിനൊരു വാക്കുണ്ടെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി അതല്ലെങ്കിൽ ഭാരതീയർക്ക് പറയാമായിരുന്നു മരിച്ച ശരീരം അത് ചത്തു കഴിഞ്ഞു എവിടെയെങ്കിലും കുഴിച്ചിടണം കഥം അതിന് ആചാരങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട എന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം യുക്തിവാദത്തിൽ നിരീശ്വരവാദത്തിൽ ഈ ശരീരത്തിന് ഒരു പ്രത്യേകതയില്ല ഏത് മൃഗത്തിൻ്റെയും ശരീരം നമ്മൾ മുറിച്ച് ചിലരെ തിന്നാറുണ്ട് ശവശരീരം തിന്നാറുണ്ട് ചിലർ കുഴിച്ചിടാറുണ്ട് ചിലർ വലിച്ചെറിയാറുണ്ട് ചിലർ കടലിൽ ഒഴുക്കാറുണ്ട് അതുപോലെ ഒരു ശരീരമാണ് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരം അതിനോട് എന്തിനാ ഇത്രയും അധികം ബഹുമാനവും ആദരവും ചടങ്ങുകളും കാണിക്കുന്നത് ഈ ആദരവും ഈ ബഹുമാനവും ഈ ചടങ്ങുകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് എത്ര ബഹുമാനമുണ്ടെന്ന് വളരുന്ന തലമുറ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ കണ്ട് മനസ്സിലാക്കണം ഇത് മക്കള് അച്ഛനമ്മമാർക്ക് ചെയ്യുന്ന ദൗത്യം ഇത് തീർന്നില്ല ഈ കത്തിക്കൽ കൊണ്ട് അവശേഷിച്ചില്ല അഞ്ച് ദിവസം കഴിഞ്ഞ് മരിച്ച വ്യക്തിയുടെ ആ എല്ലാ അസ്ഥികളും എടുത്തൊരു പാത്രത്തിലിട്ട് വളരെ കൂടിയാണ് ഇതും എല്ലാവരും കാണുന്നു അസ്ഥി സഞ്ചയനം അതല്ലെങ്കിൽ ഭാരതീയർക്കറിയാം മരിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ ചാരത്തിന് ഇനി എന്ത് പ്രത്യേകതയാവുള്ള മൊത്തത്തിൽ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു തെങ്ങും വെച്ച് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തെങ്ങ് വളരും ചത്തവൻ പോയി മരിച്ചവൻ പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ മരിച്ചു കഴിഞ്ഞുള്ള പന്ത്രണ്ട് ദിവസം ചിലരുടെ കാര്യത്തിൽ പതിനാറ് ദിവസം ഓരോ ദിവസവും ഒരു ആചാരം നടത്തുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് മരിച്ചുപോയ എൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള ബന്ധം ദൃഢമാകുന്നു എന്ന് മാത്രമല്ല അവരോടുള്ള കടപ്പാട് കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളുടെ മനസ്സിനകത്ത് നിറയുകയും ചെയ്യുന്നു വളരുന്ന തലമുറ കാണുന്നു മരിച്ചതിന് അച്ഛൻ മരിച്ചതിന് ശേഷം പന്ത്രണ്ട് ദിവസം ആ വ്യക്തി ഷേവ് ചെയ്തിട്ടില്ല വളരെ ആഹ്ലാദകരമായ ഒരു സംഭാഷണം നടത്തിയിട്ടില്ല ആഡംബരങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ ലളിതമായ ഭക്ഷണം നിലത്ത് കിടക്കുന്നു പത്ത് ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് വലിയ സയൻസ് ഒന്നും അതിനകത്ത് പറയാനില്ല പക്ഷേ സയൻസിനേക്കാൾ വലിയ ഒരു സന്ദേശം പറയാനുണ്ട് പത്ത് ദിവസവും ഞാനുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ഒരു മകൻ അച്ഛനോട് അമ്മയോടുള്ള ആ വികാരം അനുഭവിച്ചറിയേണ്ടത് അനുഭവിച്ചറിയുന്നത് മറ്റുള്ളവർ കണ്ടു പഠിക്കേണ്ടത് ഇത് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുകയാണ് തൻ്റെ മക്കളും കാണുന്നു അവരുടെ അച്ഛൻ പത്ത് ദിവസം എത്ര ദുഃഖകരമായ ഒരു മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത് ആ ദുഃഖകരമായ മാനസികാവസ്ഥയ്ക്ക് ലോകത്തിന് നൽകാൻ ഒരു സന്ദേശമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം മാതൃപിതൃ പുത്രബന്ധമാണ് അത് സ്ഥിരമായ ശാശ്വതമായ വേർപെടൽ വരുമ്പോൾ താങ്ങാനാകാത്ത ദുഃഖമാകണമെങ്കിൽ ആ കുടുംബത്തിനകത്ത് മാതൃപിതൃ പുത്രബന്ധം ദൃഢമായിരുന്നിരിക്കണം അപ്രകാരം ദൃഢമല്ലാത്ത ഒരു ബന്ധമായിരുന്നു വീട്ടിനകത്തുണ്ടായിരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക മകൻ പറയും ഈ അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി അല്ലെങ്കിൽ ഈ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി ഇത് കുടുംബ ബന്ധം തകർന്നതിൻ്റെ പരിണത ഫലമാണ് മരണശേഷം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വീട് വീടിൻ്റെ അന്തരീക്ഷം എത്തുക അതായത് ജന്മം നൽകിയ മാതാപിതാക്കളോടുള്ള കടപ്പാട് ഇത്രയുമാണ് ഉള്ളത് എന്ന് മറ്റാർക്കും കാണിച്ചു കൊടുക്കാനുള്ള അവസരം ഈ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു സ്വയം അനുഭവിച്ച ആ വിരഹവേദനയുടെ പവിത്രത അനുഭവിച്ചറിയാനുള്ള അവസരവും ഇല്ലാതെയാകുന്നു അപ്പം അന്ത്യേഷ്ടി എന്ന കർമ്മം അന്ത്യേഷ്ടിക്ക് ശേഷം നാം നടത്തുന്ന പത്ത് പന്ത്രണ്ട് പതിനാറ് ദിവസങ്ങളിലെ ചടങ്ങുകൾ ആഡംബരപൂർവം സദ്യയോടുകൂടി നടത്തുകയല്ല വേണ്ടത് മറിച്ച് ആദരവോടുകൂടി ആഡംബരത്തിന് പകരം ആദരവ് സദ്യയ്ക്ക് പകരം പ്രസാദം എന്ന രീതിയിൽ ബന്ധുക്കളെ വിളിച്ച് താൻ പത്ത് ദിവസം വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാതെ ഇവിടെ തന്നെ ശാന്തനായിട്ട് കൂട്ടിയ സമയത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ വന്നവർ സഹായിക്കാൻ വന്നവർ അങ്ങനെ തൻ്റെ കൂട്ടത്തിൽ ദുഃഖവേളയിലുണ്ടായിരുന്നവർക്കെല്ലാം നന്ദി പറയാൻ വേണ്ടി കൊടുക്കുന്ന അവസാനത്തെ ജീവിച്ച് മരിച്ച വ്യക്തിയുടെ ഓർമ്മയ്ക്കായി കൊടുക്കുന്ന ഒരു അവസാനത്തെ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം അതിന് അതിൻ്റെ പവിത്രതയാണ് ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ സ്വാദല്ല ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ പതിനാറടിയന്തരം എന്ന് പറയുമ്പോൾ എന്താ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മരണശേഷം നിരന്തരം പതിനാറ് ദിവസവും ആരെ കൊണ്ടാണോ ജീവിച്ചത് അവരോടുള്ള കടപ്പാട് മറ്റുള്ളവർക്ക് ആ വിട്ടുപോയ മനുഷ്യനോടുള്ള കടപ്പാട് അറിയിക്കാൻ അവർ വന്നൽപ്പം ഭക്ഷണം കഴിച്ചു പോകുന്നു മറ്റൊരർത്ഥത്തിൽ ഒരു ജനനം നടക്കുമ്പോൾ തോന്നുന്ന സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത് പോലെ ഒരു വീട്ടിൽ മരണം നടക്കുമ്പോഴുള്ള ദുഃഖം മക്കൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവെച്ച് പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്നു ഇത് മക്കളുടെ ധർമ്മം അച്ഛനോടും അമ്മയോടും നിലനിർത്തേണ്ടതായ ആദരവ് എപ്രകാരമാണ് നിലനിൽക്കുന്നത് എന്ന് കാണിക്കാനുള്ള അനുഭവിക്കാനുള്ള അനുഭവിക്കണമെന്ന് സൂചിപ്പിക്കാനുള്ള ഉജ്ജ്വലമായ ഒരാചാരമാണ് അന്ത്യേഷ്ടി എന്ന് പറയുന്നത് അതിൽ പലരും പല രീതിയിലുള്ള ചടങ്ങുകൾ ആവിഷ്കരിക്കാറുണ്ട് ഏതായാലും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വരാത്ത രീതിയിൽ വേണം ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മരണവുമായി ബന്ധപ്പെട്ട ശ്രാദ്ധകർമ്മവുമായി ബന്ധപ്പെട്ട കർക്കിടക മാസത്തിലെ പിതൃബലിയുമായി ബന്ധപ്പെട്ട അതുപോലെ മരണവുമായി ബന്ധപ്പെട്ട സദാചാരങ്ങൾ വിവരിക്കുന്നതോടൊപ്പം ഒന്ന് രണ്ട് ദുരാചാരങ്ങളുമുണ്ട് അതുകൂടി നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എൻ്റെ പ്രണാമം